ദേവിയുടെ ഇഷ്ടസൂക്തം ഋഗ്വേദം പത്താം മണ്ഡലം നൂറ്റി നാൽപ്പത്തഞ്ചാം സൂക്തം ഇമാം ഖനാമ്യോഷധിം വീരുധം ബലവത്തമാം यया सपत्नीं बाधते यया संविन्दते पतिं उत्थानपर्णे सुभगे देवयूते सहस्वति सपत्नीं मे पराधम പതിമേ കേവലം കുരു ഉത്തരാഹമുത്തര ഉത്തരേതുത്തരാഭ്യ അഥാസപത്നീയാമമ അധരാസാധരാഭ്യ നഹ്യസ്യാനാമ ഗൃഭ്ണാമി नो अस्मते जने परामेव परावत सपत्नीं गमयामसि अहमस्मि सहमाना अथ सासहि उभे सहस्वती भूत्वी सपत्नी मे सहावहै उपतेधां सहमानाम् अभित्वाधां सहीयसा मामनुप्रते വത്സംഗൗരിവധാവതു പഥാവാരിവധാവതു വിരാമസ്ഥാവൽ